അടുത്തത് ഭഗവത്ഗീതയിലെ അവസാനത്തെ അധ്യായം പതിനെട്ടാമത്തെ അധ്യായം മോക്ഷ സന്യാസയോഗം എന്ന പേരോടുകൂടിയ അതിശ്രേഷ്ഠമായ പുണ്യ പൂരിതമായ ഒരധ്യായമാണ് പതിനെട്ടാമത്തേത് ഇതിൽ അർജുനൻ ഏതാണ്ട് വളരെ വ്യക്തമായി തൻ്റെ കർമ്മത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ബോധം ലഭിച്ചതിന് ശേഷം വീണ്ടും കൃഷ്ണനോട് കുറച്ച് സംശയങ്ങളും കൂടി ചോദിച്ച് തൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുമ്പോഴാണ് ഈ സംശയം ചോദിക്കുന്നത് സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ഹേ കൃഷ്ണ സന്യാസം എന്ന് പറയുന്ന ആ പ്രവൃത്തിയുടെ തത്വം എന്താണ് എന്ന് ഹേ മഹാബാഹുവായ കൃഷ്ണ അഹം ഇച്ഛാമി വേദിതും അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്താണ് സന്യാസം എന്ന് പറയുന്നത് പലരും കാവ്യവസ്ത്രമുടുത്ത് സന്യാസിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു അവരെല്ലാവരും യഥാർത്ഥത്തിൽ സന്യാസികളാണോ എല്ലാം ത്യജിച്ചവരാണോ അതുപോലെ തന്നെ ത്യാഗസ്യ ച കേശി നിഷൂധന ഹേ കൃഷ്ണ ത്യാഗസ്യ ച ത്യാഗത്തിന്റെ അർത്ഥം എന്താണ് ത്യാഗത്തിന്റെ തത്വം എന്താണ് എന്ന് ഹേ ഋഷികേശ വീണ്ടും എന്നോട് ഒന്ന് പറഞ്ഞാലും കേശിയെ വധിച്ച കൃഷ്ണ നിന്നിൽ നിന്ന് ത്യാഗത്തിൻ്റെയും സന്യാസത്തിൻ്റെയും അർത്ഥം തത്വം ഇവ അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ശ്രീകൃഷ്ണൻ അതിന് ഉത്തരം പറയുകയാണ് കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാര് ശ്രേഷ്ഠന്മാരായ കവികള് ആഗ്രഹം ഉള്ള കാര്യങ്ങൾ നേടുന്നതിനു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ത്യാഗമാണ് ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയാണ് സന്യാസം എന്ന് പറയുന്നു അതായത് സന്യാസം എന്ന് പറഞ്ഞാൽ തൻ്റെ ആഗ്രഹപൂർത്തിക്കായിട്ട് നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും ഒഴിവാക്കുക അത് വേണ്ടെന്ന് വെക്കുക അതാണ് സന്യാസം അതേ സമയത്ത് സർവകർമ്മ ഫലത്യാഗം ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ റിവാർഡ് എന്താണെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും അതിൽ ഞാൻ ബോധേഡ് ഞാൻ ഡിറ്റാച്ച്ഡ് ആണ് എന്ന് പ്രാഹു പറയപ്പെടുന്നതാണ് ത്യാഗം വിചക്ഷണാഹ ശ്രേഷ്ഠന്മാർ പറയുന്നു ഇതാണ് ത്യാഗം എന്ന് പറയുന്നത് അതായത് ആഗ്രഹപൂർത്തിക്കായിട്ടുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് സന്യാസം ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ റിവാർഡിനെയും റിസൾട്ടിനെയും ഫലങ്ങളെയും വേണ്ടെന്ന് വെക്കുന്നത് ത്യജിക്കുന്നതാണ് ത്യാഗം എന്ന് പറയുന്നത് ത്യാഗത്തെക്കുറിച്ച് മറ്റൊരു വീക്ഷണവും കൂടിയുണ്ട് അർജുന എന്ന് കൃഷ്ണൻ പറയുന്നു ത്യാജ്യം ദോഷവത് ഇത്യേകേ കർമ്മ പ്രാഹുർ മനീഷിണ ദോഷഫലങ്ങൾ തരുന്ന കർമ്മത്തെ വേണ്ടെന്ന് വെക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം എന്നും മറ്റു ശ്രേഷ്ഠന്മാരായ മനുഷ്യർ പറയുന്നുണ്ട് എല്ലാ കർമ്മങ്ങളും വേണ്ടെന്ന് വെക്കുന്നത് ത്യാഗമല്ല എല്ലാ കർമ്മഫലവും വേണ്ടെന്ന് വെക്കുന്നതും ത്യാഗമല്ല ദോഷമുളവാക്കുന്ന ദോഷഫലങ്ങൾ ഉളവാക്കുന്ന ദോഷവ ഇതി ഏകേ കർമ്മ ത്യാജ്യം ദോഷം ഉണ്ടാക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഏകേ കർമ്മ ത്യാജ്യം അത് ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം എന്ന് ചിലർ പറയുന്നു യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം ഇതി ചാപരെ ഒരു നല്ല മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പന്ഥാവ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും യജ്ഞവും ദാനവും തപസ്സും ചെയ്യുന്നു എങ്കിൽ അപ്രകാരമുള്ള കർമ്മങ്ങളെ വേണ്ടെന്ന് വെക്കുന്നത് തെറ്റാണ് അപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യണം അത് ആവശ്യമാണ് ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് സന്യാസവുമല്ല ത്യാഗവുമല്ല അപ്രകാരമുള്ള നല്ല കർമ്മങ്ങൾ പ്രകൃതിയുടെ സ്റ്റെബിലിറ്റിക്ക് സമൂഹത്തിന്റെ അസ്തിത്വത്തിന് ആവശ്യമായതുകൊണ്ട് ഒരു കാരണവശാലും അത് ത്യജിക്കരുത് എന്ന് പറയുന്നവരാണ് മറ്റൊരു വിഭാഗം ആൾക്കാർ നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമ ഹേ ഭരതസത്തമ അർജുന നിശ്ചയം വളരെ വ്യക്തമായ രീതിയിൽ ശൃണുമേ എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് തത്ര ത്യാഗേ ത്യാഗത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് നീ കേട്ടാലും ത്യാഗോഹി പുരുഷവ്യാഘ്ര ത്രിവിധ സമ്പ്രകീർത്തിത ത്യാഗത്തെ ഒറ്റയടിക്ക് മഹത്വപൂർണമാണെന്ന് പറയാൻ സാധ്യല്ല ത്യാഗത്തിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് സന്യാസത്തിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട് അപ്പൊ ത്യാഗം എന്ന് പറയുന്നത് എന്തുദ്ദേശത്തോടു കൂടി എന്ത് ലഭിക്കുവാൻ വേണ്ടി ആര് എപ്പോൾ നിർവഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വിശകലനം ചെയ്താലേ ത്യാഗത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഫലവും അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് കൃഷ്ണൻ വ്യക്തമായിട്ട് പറയാണ് ത്യാഗം മൂന്ന് വിധത്തിലുണ്ട് ത്യാഗോഹി പുരുഷവ്യാഗ്ര പുരുഷവ്യാഗ്ര ഹേ അർജുന ത്യാഗോഹി ത്യാഗമാകട്ടെ ത്രിവിധ സമ്പ്രകീർത്തിത മൂന്ന് തരത്തിലുണ്ട് എന്ന് വളരെയധികം പ്രസിദ്ധമാണ് എല്ലാവരും പറയുന്നുണ്ട് ത്യാഗം മൂന്ന് വിധത്തിലുണ്ട് അവയില് യജ്ഞ ദാന തപകർമ്മ നത്യാജ്യം കാര്യമേവ തത് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുടെ ഭാഗമാണ് കാര്യമേവ തത് അനുഷ്ഠിക്കേണ്ടത് കാര്യം ഏവ തത് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത് ഏതാണോ അവ യജ്ഞവും ദാനവും തപസ്സുമായ കർമ്മങ്ങൾ നത്യാജ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത് അത് അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ് യജ്ഞോ ദാനം തപശ്ച ഏവ പാവനാനി മനീഷിണാം യജ്ഞവും ദാനവും തപസ്സും പാവനാനി മനീഷിണാം മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വേണ്ടി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പൊ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന യജ്ഞവും ദാനവും തപസ്സും ഒരു കാരണവശാലും ത്യജിക്കരുത് ഏതാനി അപി തു കർമാണി സംഘം ത്യക്വാലാനി ച കർത്തവ്യാൻ ഇതിമേ പാർത്ഥ നിശ്ചിതം മതമുത്തമം ഏതാനി അപിതു കർമാണി ഈ കർമ്മങ്ങൾ പോലും ഏത് കർമ്മങ്ങൾ യജ്ഞം ദാനം തപസ് തുടങ്ങിയ കർമ്മങ്ങളും സംഘം ത്യക്വാലാനി ച സംഘം ബലാനി ചക്വ ആ കർമ്മത്തോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മഫലത്തോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ എപ്രകാരമാണോ ചെയ്യാൻ സാധിക്കുന്നത് കർത്തവ്യാനിധിമേ പാർത്ത അത് എൻ്റെ കർത്തവ്യമാണ് എൻ്റെ ധർമ്മമാണ് എൻ്റെ ഡ്യൂട്ടിയാണ് എൻ്റെ പ്രിവിലേജാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹേ പാർത്ത നിശ്ചിതം നിശ്ചയദാർഢ്യത്തോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ മതം ഉത്തമം അത് ഉത്തമമായ കർമ്മമാണ് അത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഉത്തമമായ ചെയ്തിരിക്കേണ്ട കർമ്മമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നിയതസ്യത്തു സന്യാസ കർമ്മണോ നോപപദ്ധ്യതി നിയതസ്യതു കർമ്മണോ നിർബന്ധമായിട്ടും ഓരോ കുലത്തിനും വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും അനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങളുണ്ട് നിയതസ്യതു കർമ്മണോ നിയമപരമായിട്ട് അനുഷ്ഠിക്കേണ്ട അച്ഛൻ അച്ഛൻ്റെ കർമ്മം അമ്മ അമ്മയുടെ കർമ്മം മക്കൾ മക്കളുടെ കർമ്മം വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ കർമ്മം അധ്യാപകൻ അധ്യാപകരുടെ കർമ്മം ഇതെല്ലാം അവരനുഷ്ഠിക്കേണ്ടതാണ് നിർബന്ധമായിട്ടും അവരനുഷ്ഠിക്കേണ്ടതാണ് ആ കർമ്മത്തെ ഒരു കാരണവശാലും വേണ്ടെന്ന് വെക്കരുത് കാരണം അത് പ്രോസ്പെരിറ്റിക്ക് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ ത്യജിക്കരുത് അത് സന്യാസമായി സ്വീകരിത് സ്വീകരിക്കരുത് മോഹ തസ്യ പരിത്യാഗ താമസ പരികീർത്തിത മോഹത്തസ്യ പരിത്യാഗ അജ്ഞാനം കൊണ്ട് അവനവൻ്റെ ഡ്യൂട്ടി ആയിട്ടുള്ള കർമ്മത്തെ ആരാണോ പരിത്യജിക്കുന്നത് പരിത്യാഗം ചെയ്യുന്നത് താമസ പരികീർത്തിത ആ ത്യാഗം താമസമാണ് അതായത് എന്റെ ഡ്യൂട്ടി നമ്മുടെ ഡ്യൂട്ടി ഓരോ വ്യക്തിയുടെയും ബൗണ്ട് ഡ്യൂട്ടി ചെയ്യാതെ അത് ത്യജിക്കുന്നത് താമസമായിട്ടുള്ള ത്യാഗമാണ് ഒരിക്കലും ചെയ്യരുത് ദുഃഖം ഇതി ഏവ കർമ്മ കായ ക്ലേശഭയാത്യചേത് ഏതെങ്കിലും കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ഓ ഇത് വളരെ കഷ്ടമുള്ള കർമ്മമാണല്ലോ ബുദ്ധിമുട്ടുള്ള കർമ്മമാണല്ലോ കായ ക്ലേശഭയാത് ശരീരത്തിന് വേദനിക്കുന്നതാണ് കുറേയധികം ക്ലേശമുണ്ടാക്കുന്നതാണ് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് എന്ന് പറഞ്ഞ് യത് കർമ്മ ത്യജേത് ഏത് കർമ്മമാണോ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ത്യജിക്കുന്നത് സഹൃത്വ രാജസം ത്യാഗം ആ ത്യാഗം സാത്വിക ത്യാഗമല്ല അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുക നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറില്ല മടി കൊണ്ട് ചെയ്യാതിരിക്കുന്നു ഒഴിവ് കഴിവ് പറയുന്നു എന്നുള്ളത് അപ്രകാരമുള്ള കർമ്മങ്ങൾ സ കൃത്വ രാജസം ത്യാഗം അപ്രകാരമുള്ള ത്യാഗം അനുഷ്ഠിക്കുന്നത് രാജസ ത്യാഗമാണ് ന ഏവ ത്യാഗഫലം ലഭേ ആ ത്യാഗത്തിന് ത്യാഗം ചെയ്ത ഒരു ഫലവും കിട്ടില്ല അത് ശുദ്ധ മടി കൊണ്ടോ ഭയം കൊണ്ടോ പേടിച്ചിട്ടോ ചെയ്യാതിരിക്കുകയാണ് അതുകൊണ്ട് അത് ത്യാഗം എന്ന ക്ലാസ്സിൽ വരുവേ വരാനേ സാധ്യമല്ല ഒരു കാരണവശാലും അപ്രകാരം കർമ്മം ത്യജിച്ചാൽ അതിൻ്റെ പോസിറ്റീവ് ഫലം എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് കാര്യം ഇതി ഏവ കർമ്മ നിയതം ക്രിയതേ അർജുന കാര്യം ഇതിയേവ യത് കർമ്മ ചെയ്യേണ്ടതാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടുള്ള യത് കർമ്മ ഏത് കർമ്മമാണോ നിയതം അത് ഒബ്ലിഗേറ്ററിയാ അത് ചെയ്യാതിരിക്കാൻ സാധ്യല്ല ഡ്യൂട്ടിയാണ് എൻ്റെ എന്ന് പറഞ്ഞ് ക്രിയതേ അർജുന ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മം ചെയ്യുമ്പോൾ സംഘം ത്യക്വാ ഫലം ച ഏവ സംഘം ഫലം ച ഏവ ത്യക്വ ആ കർമ്മത്തോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അറ്റാച്ച്മെൻ്റ് ഉപേക്ഷിച്ചിട്ട് കർമ്മത്തിൻ്റെ റിസൾട്ടിനോടും റിവാർഡിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അതിൻ്റെ റിസൾട്ടും റിവാർഡും എന്തായാലും എനിക്ക് പ്രശ്നമില്ല എന്ന് വ്യക്തമായ ബോധത്തോടു കൂടി ഡിറ്റാച്ച്മെൻറ്റോടു കൂടി സത്യാഗ യത്യാഗ സത്യാഗ ഏത് ത്യാഗമാണോ അനുഷ്ഠിക്കുന്നത് സത്യാഗ ആ ത്യാഗം സാത്വികോ മത അതാണ് യഥാർത്ഥത്തിൽ സാത്വികമായ ത്യാഗം എന്ന് അറിയണം കുശലം കർമ്മ കുശലേ നാനുഷജ്യത്തെ അകുശലം കർമ്മ ബുദ്ധിമുട്ടുള്ള കർമ്മത്തിനോട് നദ്വേഷ്ടി ഒരു വിധത്തിലും ദേഷ്യമില്ല ഒരു വിധത്തിലും വെറുപ്പില്ല ഒരു വിധത്തിലും ഭയവുമില്ല അപ്രകാരമുള്ള കർമ്മം അതുപോലെ തന്നെ കുശലേ നാനുഷജ്ജത്തെ വളരെ എളുപ്പമായ കർമ്മം നല്ല കർമ്മമാണെന്ന് തോന്നി അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഇഷ്ടകർമ്മങ്ങളോട് ഒരു കാരണവശാലും ഓവർ അറ്റാച്ച്മെൻറ്റും ഇല്ല അതായത് ഇഷ്ടമില്ലാത്ത കർമ്മത്തോട് എതിർപ്പില്ല ഇഷ്ടമുള്ള കർമ്മത്തോട് ഓവർ അറ്റാച്ച്മെൻ്റ് ഇല്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ത്യാഗി സത്വസമാവിഷ്ടു മേധാവി ചിന്ന സംശയ സത്വ സമാവിഷ്ടു സാത്വികമായ ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ത്യാഗി ആ ത്യാഗം ചെയ്യുന്ന വ്യക്തി മേധാവി ബുദ്ധിമാൻ ചിന്ന സംശയ ഒരു സംശയവുമില്ലാതെ വ്യക്തമായ ബോധത്തോടുകൂടി പൂർണ്ണമായും സംശയം നശിച്ച് തൻ്റെ കർമ്മത്തെ ഒരു തരത്തിലും ശരിയെന്നോ തെറ്റെന്നോ താഴ്ന്നതെന്നോ കൂടിയതെന്നോ ബുദ്ധിമുട്ടുള്ളതെന്നോ ബുദ്ധിമുട്ടില്ലാത്തതെന്നോ രീതിയിൽ നോക്കാതെ ഒന്നിനോടും ഇഷ്ട കൂടുതലുണ്ടെന്നോ ഇഷ്ട അനിഷ്ട കൂടുതലുണ്ടെന്നോ കാണിക്കാതെ ചെയ്യുന്ന പ്രവൃത്തി ആണ് യഥാർത്ഥത്തിൽ സത്വസമാവിഷ്ടനായ ത്യാഗിയുടെ സാത്വിക സ്വഭാവം നിറഞ്ഞിരിക്കുന്ന ത്യാഗിയുടെ മനോഭാവത്തില് പ്രവൃത്തിയില് ഉണ്ടാകുന്നത് നഹി ദേഹവൃതാശക്യം ത്യക്തും കർമ്മണ്യശേഷത യസ്തു കർമ്മഫലത്യാഗി സത്യാഗി ഇതി അഭിധീയത്തെ യഥാർത്ഥത്തിൽ ത്യാഗി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരു പ്രത്യേക ഡെഫനിഷൻ അകത്ത് വരേണ്ടതാണ് എന്ന് സ്നേഹ ശ്രീകൃഷ്ണൻ പറയുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ഉപേക്ഷിക്കുന്നത് ആ ഉപേക്ഷ എന്ന് പറയുന്നത് അത് ത്യാഗമല്ല ഇഷ്ടമില്ലാത്തത് ഉപേക്ഷിക്കുന്നത് ഭയം കൊണ്ടാകാം ദേഷ്യം കൊണ്ടാകാം വെറുപ്പ് കൊണ്ടാകാം ഇഷ്ടമില്ലാത്തത് കൊണ്ടാകാം പലതുകൊണ്ടുമാകാം അപ്പൊ അത് ത്യാഗത്തിന്റെ ഭാഗമേ അല്ല യഥാർത്ഥ ത്യാഗി എന്ന് പറയുന്നത് യസ്തു കർമ്മഫലത്യാഗി ആരാണോ കർമ്മത്തിന്റെ റിസൾട്ടിനെയും റിവാർഡിനെയും വേണ്ടെന്ന് വെക്കുന്നത് സത്യാഗി അവരാണ് യഥാർത്ഥത്തിൽ ത്യാഗി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നഹി ദേഹഭൃതാശക്യം ത്യക്തും കർമ്മണി അശേഷത കർമ്മണി അശേഷത ത്യക്തും നശക്യം ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവനുള്ള വ്യക്തിക്ക് സർവകർമ്മത്തെയും ത്യജിക്കാൻ സാധ്യമല്ല ഇമ്പോസിബിളാണ് ആണ് ആ അവസ്ഥയിൽ ദേഹഭൃത ശരീരത്തിന് ആവശ്യമായ കർമ്മങ്ങൾ തെക്തും ഉപേക്ഷിക്കുവാൻ നശക്യം ആർക്കും സാധ്യമല്ല കാരണം അതുകൊണ്ട് തന്നെ കർമ്മണ്യശേഷത പൂർണ്ണമായ കർമ്മം ത്യജിക്കുക എന്നുള്ളത് അസംഭാവ്യമാണ് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആസ്തിത്വത്തിന് ജീവിതത്തിന് കുറേയധികം പ്രവർത്തനങ്ങൾ വേണം ആ പ്രവർത്തനങ്ങൾ മുഴുവനും ത്യജിക്കാൻ ആർക്കും സാധ്യമല്ലാത്തതുകൊണ്ട് എല്ലാ കർമ്മവും ത്യജിക്കുക എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ ലക്ഷണമല്ല അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഒരു കർമ്മത്തിന് മൂന്ന് തരത്തിലുള്ള റിസൾട്ട് ആണുള്ളത് നമ്മളുടെ ജീവിതത്തിലും കൂടി ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഭഗവത്ഗീതയുടെ ശരിക്കുള്ള മെസ്സേജ് കേൾക്കുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ അനിഷ്ടം ഇഷ്ടം മിശ്രം ച ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയേക്കാം എനിക്ക് വെറുപ്പ് തോന്നുന്ന വിധത്തിൽ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് കിട്ടിയേക്കാം വലിയ ഇഷ്ടം തോന്നുന്നതുമല്ല വലിയ വെറുപ്പ് തോന്നുന്നതുമല്ല എന്ന് പറഞ്ഞ മിഡിൽ രീതിയിൽ ആവറേജ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയേക്കാം ഇപ്രകാരം മൂന്ന് വിധത്തിലാണ് കർമ്മത്തിന് ഫലമുള്ളത് അതായത് പരീക്ഷയ്ക്ക് വ്യക്തി ഒരു സ്റ്റുഡൻ്റ് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടുക വളരെ ഇഷ്ടമുള്ളതാണ് ചിലപ്പോൾ പരാജയപ്പെടുക തീരെ ഇഷ്ടമില്ലാത്തതാണ് എന്നാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടി ഇൻ ബിറ്റ്വീൻ ആണ് അപ്പോൾ ഇഷ്ടമില്ലാത്തത് വളരെ ഇഷ്ടമുള്ളത് തറക്കേടില്ലാത്തത് ഇപ്രകാരം മൂന്ന് തരത്തിലുള്ള കർമ്മഫലമാണ് ഉള്ളത് ഭവത്യ ത്യാഗിനം പ്രേത്യ ഭവത്യ ത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത് ഈ കർമ്മഫലങ്ങൾ ത്യാഗികൾക്ക് മരണശേഷം അക്യുമുലേറ്റ് ചെയ്തേക്കാം പക്ഷേ സന്യാസികൾക്ക് ഒരു കാരണവശാലും അവരുടെ കർമ്മഫലം അക്യുമുലേറ്റ് ചെയ്യില്ല ഒരിക്കലും ശേഖരിക്കപ്പെടില്ല ഒരിക്കലും അവരുടെ കൂടെ അത് പോവില്ല ഈ രീതിയിലുള്ള എക്സ്പ്ലനേഷനാണ് ശ്രീകൃഷ്ണൻ തരുന്നത് അതായത് മൂന്ന് തരത്തിലുള്ള ഇഷ്ടവും അനിഷ്ടവും അതുപോലെ മിശ്രിതവുമായിട്ടുള്ള കർമ്മഫലങ്ങൾ ത്യാഗികളുടെ കൂട്ടത്തിൽ ഉണ്ടായേക്കാം ഒരു കാരണവശാലും സന്യാസികൾക്ക് അത് പ്രശ്നമേ ആകുന്നില്ല പഞ്ചൈതാനി മഹാഭാഹോ കാരണാനി നിബോധമേ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഹേ മഹാഭാഹുവായ അർജുന കാരണാനി പഞ്ച ഏതാനി മേ നിബോധ അഞ്ച് കാരണങ്ങളാണ് ആ കർമ്മം ചെയ്യാൻ ആധാരമായിട്ടുള്ളത് എന്ന് നീ മനസ്സിലാക്കണം ഓരോ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മവുമായി ബന്ധപ്പെട്ട് അഞ്ച് അടിസ്ഥാന തത്വങ്ങൾ ഉണ്ട് ആ അഞ്ച് അടിസ്ഥാന തത്വങ്ങളെയും സാഖ്യേ കൃതാന്തി പ്രോക്താനി സിദ്ധയെ സർവകർമ്മണം സർവകർമ്മണാം സിദ്ധയെ എല്ലാ കർമ്മത്തെയും കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിന് വേണ്ടി ഓരോ കർമ്മത്തെയും വ്യക്തമായി അനലൈസ് ചെയ്ത് അതിൻ്റെ അനാലിറ്റിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവനവനോട് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ അറിവിനായിട്ട് സാഖ്യേകൃതാന്തേ പ്രോക്താനി സാഖ്യദർശനത്തിൽ കപില മഹർഷി കർമ്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് ആ കർമ്മത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ പഠിക്കുമ്പോൾ കർമ്മവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് സത്യങ്ങൾ തത്വങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതറിയുമ്പോൾ വ്യക്തമായി സത്വകർമ്മം രജോകർമ്മം തമോകർമ്മം സത്വകർമ്മഫലം രജോകർമ്മഫലം തമോകർമ്മഫലം ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഹേ അർജുന ആ അഞ്ച് വസ്തുതകൾ സാഖ്യയോഗത്തിൽ വിവരിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം അധിഷ്ഠാനം തഥാകർത്ത കരണം പൃഥക്വിധം വിവിധാശ്ച പൃഥക്ചേഷ്ട ദൈവം ചേവാത്ര ഏവാത്ര പഞ്ചമം അധിഷ്ഠാനം കർമ്മം ചെയ്യുന്ന ശരീരം തഥാ കർത്ത കർമ്മം ചെയ്യുന്ന വ്യക്തി കരണം ആ കർമ്മവുമായി ബന്ധപ്പെട്ട ഇന്ദ്രിയങ്ങള് ചൃഥക് വിധം ഇനി ബാക്കിയുള്ളത് പറയാൻ പോകുന്നു അപ്പോൾ ശരീരം കർത്താവ് ആ ശരീരത്തിലെ കർത്താവിലെ സെൻസറി ഓർഗൻസ് വിവിധാശ്ച പ്രതക്ഷേഷ്ട ആ കർമ്മത്തിലെ വിവിധ തെർബ്ലിക്സ് കർമ്മത്തിൻ്റെ ആക്ഷൻ ഓറിയൻറ്റഡ് പീസസ് ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തിക്ക് ചെറിയ ചെറിയ ബിറ്റുകളുണ്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ കാലിൻ്റെ ആക്ഷൻ കയ്യിൻ്റെ ആക്ഷൻ ശരീരത്തിൻ്റെ ആക്ഷൻ കണ്ണിൻ്റെ ആക്ഷൻ ബ്രെയിനിൻ്റെ ആക്ഷൻ ഇപ്രകാരമുള്ള പൃഥക്ചേഷ്ട കർമ്മവുമായി ബന്ധപ്പെട്ട ഓരോ ഭാഗങ്ങളും ദൈവം ച ഏവാത്ര പഞ്ചമം അഞ്ചാമത്തേത് ഇത് മുഴുവനും നിയന്ത്രിക്കുന്ന ഈശ്വര ചൈതന്യം അപ്പോൾ ശരീരം കർത്താവ് കർത്താവിൻ്റെ സെൻസറി ഓർഗൻസ് വിവിധ വിധത്തിലുള്ള കർമ്മത്തിൻ്റെ ഭാഗങ്ങളായ ചേഷ്ടകൾ പ്ലസ് ഇതിനെ മുഴുവനെയും നിയന്ത്രിക്കുന്ന ഈശ്വര ചൈതന്യം ഇപ്രകാരം അഞ്ച് വസ്തുതകളാണ് യഥാർത്ഥത്തിൽ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ശരീര വാൺ മനോഭിർ യക്കർമ്മ പ്രാരഭതേ നരഹ ഒരു മനുഷ്യൻ കർമ്മം ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ശരീരം വാക്ക് മനസ്സ് ഇവയെല്ലാം ആണ് പ്രാരംഭത്തിന് ആണിക്കല്ലായി നിൽക്കുന്നത് ഏത് കർമ്മം ചെയ്യാൻ പോകുമ്പോഴും മനസ്സിൽ തീരുമാനിക്കുന്നു അത് ചർച്ച ചെയ്യുമ്പോൾ വാക്കവിടെ വരുന്നു പിന്നെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ശരീരം വരുന്നു ഏത് മനുഷ്യനും കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ഈ മൂന്നെണ്ണമാണ് പ്രാരംഭത്തിനായിട്ട് മുമ്പോട്ട് വരുന്നത് ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യഹേതവ ശരിയായിട്ടുള്ള പ്രവൃത്തിയാണെങ്കിലും വിപരീതമായിട്ടുള്ള പ്രവൃത്തിയാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും നല്ല കർമ്മമാണെങ്കിലും ചീത്ത കർമ്മമാണെങ്കിലും അത് ശരീരം കൊണ്ടുള്ള കർമ്മമാണെങ്കിലും വാക്കുകൊണ്ടുള്ള കർമ്മമാണെങ്കിലും അതല്ല മനസ്സുകൊണ്ടുള്ള കർമ്മമാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും ഏതിലൂടെ ആരംഭിക്കുന്ന കർമ്മമാണെങ്കിലും ഈ അഞ്ച് കാര്യങ്ങള് അതായത് അധിഷ്ഠാനം കർത്ത കരണം ചേഷ്ട പ്ലസ് ദൈവം ഈ അഞ്ചെണ്ണം അവിടെ വളരെ പ്രധാനമായിട്ട് വർത്തിക്കുന്നുണ്ട് നിയന്ത്രിക്കുന്നുണ്ട് പ്രവർത്തന മണ്ഡലത്തിൽ ഏർപ്പെടുന്നുണ്ട് തത്ര ഏവം സതി കർത്താരം ആത്മാനം കേവലം തുയ ഇവിടെ തത്രയേവം ഇവിടെയാകട്ടെ സതി കർത്താരം ആത്മനം കേവലം തുയ ആരാണോ ഞാൻ തന്നെയാണ് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് പശ്യത് അകൃത ബുദ്ധിത്വാൻ പെർട്ടർബ്ഡ് ആയിട്ടുള്ള പെർവർട്ടഡ് ആയിട്ടുള്ള വിഷ്ഡം കൊണ്ട് അതായത് ബുദ്ധിമാന്യം കൊണ്ട് ഇപ്രകാരം എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ആരാണോ കാണുന്നത് ന പശ്യതി ദുർമതി അവനവന്റെ ബുദ്ധിയുടെ അബ്നോർമാലിറ്റി കൊണ്ട് അദ്ദേഹം യാഥാർത്ഥ്യം കാണുന്നില്ല അതായത് ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല അബ്നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ആ ചിന്ത ശരിയല്ല യസ്യ ന അഹംകൃതോ ഭാവോ ബുദ്ധിർ യസ്യ ന യസ്യ ന അഹംകൃതോ ഭാവോ ആർക്കാണോ ഞാനാണ് ചെയ്യുന്നത് എന്ന് ഭാവം ഇല്ലാത്തത് ബുദ്ധിർ യസ്യ ന ആ കർമ്മത്തിൽ ആരുടെ ബുദ്ധിയാണോ ഇഴുകിച്ചേരാത്തത് ബുദ്ധിർ യസ്യ നലിപ്യത ആ ബുദ്ധി കർമ്മവുമായിട്ട് ഇഴുകിച്ചേരുന്ന ബന്ധം സ്ഥാപിക്കാത്തതാരാണോ ആ വ്യക്തി ഹത്വാപി സ ഇമാം ലോകാൻ അദ്ദേഹം ആരെയെങ്കിലും വധിക്കുകയാണെങ്കിൽ പോലും ഈ ലോകത്തിലെ ഹത്വാപി ആരെയെങ്കിലും കൊല്ലുകയാണെങ്കിൽ പോലും സ നഹന്തി നിബധ്യതി മരണത്തിൻ്റെ കർമ്മത്തിൽ അദ്ദേഹത്തിന് ബന്ധമില്ല കാരണം കർമ്മം അനുഷ്ഠിച്ച് അദ്ദേഹം ചെയ്തിരിക്കുന്നു എന്ന് മാത്രം അതില് അദ്ദേഹത്തിന് മറ്റൊരു വിധത്തിലുള്ള ഉദ്ദേശവുമില്ല അതിൻ്റെ റിസൾട്ടിനോടോ റിവാർഡിനോടോ ബന്ധമില്ല താൻ ചെയ്യുവാൻ നിർബന്ധിതനായതുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് മാത്രം എപ്രകാരമാണ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുക കാർഗിൽ യുദ്ധത്തില് സോൾജേഴ്സ് ശത്രു സൈന്യത്തിന്റെ ജനങ്ങളെ കൊല്ലുമ്പോൾ താൻ ഒരു മനുഷ്യനെയാണ് കൊന്നത് എന്ന് ഭാരതത്തിലെ പട്ടാളക്കാരൻ വിചാരിക്കാറില്ല നരഹത്യ പാപം അദ്ദേഹം നോക്കാറുമില്ല മറിച്ച് രാഷ്ട്ര സംരക്ഷണത്തിന് താൻ അനുഷ്ഠിക്കേണ്ട കർമ്മം വ്യക്തമായി അനുഷ്ഠിച്ചു എന്നും അതില് എത്ര ശത്രു സൈന്യത്തെയാണോ വധിക്കുന്നത് അത്രയും അദ്ദേഹം സന്തോഷിക്കുക ചെയ്യുക മനുഷ്യരെ കൊന്നതിന് സന്തോഷിക്കുകയല്ല രാഷ്ട്രത്തിൻ്റെ ശത്രുവിനെ കൊല്ലേണ്ട വധിക്കേണ്ട നിഷ്കാസനം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സോൾജിയർ എന്ന രീതിയിൽ പട്ടാളക്കാരൻ എന്ന രീതിയിൽ തനിക്കുള്ളത് കൊണ്ട് ആ കർമ്മത്തിൽ ഈ ലോകത്തിൽ അദ്ദേഹം ആരെ കൊന്നാലും നരഹത്യാ പാപമോ നരഹത്യയുടെ ദോഷമോ നരഹത്യയുടെ ശിക്ഷയോ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരില്ല ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കർമ്മത്തിന് ആധാരമായിട്ടുള്ളത് ജ്ഞാനം അറിവ് ജ്ഞേയം അറിയേണ്ടത് പരിജ്ഞാത അറിയുന്ന വ്യക്തി ഇപ്രകാരം മൂന്നെണ്ണവും കൂടി ഉണ്ട് എന്നറിയണം ജ്ഞാനം അറിവ് ജ്ഞേയം അറിയേണ്ടത് പരിജ്ഞാത അറിയുന്ന വ്യക്തി ഇപ്രകാരം ത്രിവിധ ത്രീ ഫോൾഡ് കർമ്മചോദന കർമ്മചോദന ആക്ഷന് വേണ്ടിയിട്ടുള്ള ഇമ്പൾസുകള് കർമ്മത്തിന് ആധാരമായിട്ടുള്ള വസ്തുതകള് മൂന്നെണ്ണവും കൂടിയുണ്ട് കാരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ കാരണം പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട നമ്മളുടെ ശരീര അവയവങ്ങള് അംഗങ്ങള് കർമ്മ ദ വർക്ക് കർത്തേതി അത് ചെയ്യിക്കുന്ന വ്യക്തി അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ട കർമ്മ അവയവങ്ങള് കർമ്മം എന്നവർക്ക് കർത്തേതി അത് ചെയ്യുന്ന വ്യക്തി ത്രിവിധ കർമ്മസംഗ്രഹ ഇപ്രകാരം മൂന്ന് വിധത്തിലുള്ള സംഗ്രഹം അടിസ്ഥാന തത്വവും കർമ്മത്തിനുണ്ട് അപ്പൊ കർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കർമ്മചോദന കർമ്മത്തിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഇമ്പൾസ് തരുന്ന മൂന്ന് തരത്തിലുള്ള വസ്തുതകൾ ഇവയെല്ലാമാണ് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ജ്ഞാനം കർമ്മ ച ത്രിധൈവ ഗുണഭേദത ഇനി ജ്ഞാനത്തിൻ്റെ കർമ്മത്തിൻ്റെ കർത്താവിൻ്റെ മൂന്ന് വിധത്തിലുള്ള ഗുണവ്യത്യാസങ്ങൾ അതും നീ അറിയണം ജ്ഞാനത്തിൻ്റെ കർമ്മത്തിൻ്റെ കർത്താവിൻ്റെ ത്രിധൈവ ഗുണഭേദത മൂന്ന് തരത്തിലുള്ള വ്യത്യാസങ്ങൾ അതും നീ അറിയണം ഈ മൂന്ന് വസ്തുതകളിലുള്ള ജ്ഞാനത്തിലും കർമ്മത്തിലും കർത്താവിലുമുള്ള ഗുണവ്യത്യാസങ്ങളും നീ അറിയണം പ്രോച്യതേ ഗുണസംഖ്യാനെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്ര ഉച്ചത്തെ ഞാൻ ഇതാ പറയാൻ പോവുകയാണ് യഥാവശ്രുണു താന്യപി അതും നീ കേട്ട് മനസ്സിലാക്കണം അതായത് ജ്ഞാനത്തിന്റെ കർമ്മത്തിന്റെ കർത്താവിന്റെ പ്രത്യേകതകളെ കുറിച്ച് കൂടി നീ മനസ്സിലാക്കണം സർവഭൂതേഷു ഏന ഏകം ഭാവം അവ്യയമീക്ഷത്തെ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം ഇനി ജ്ഞാനത്തെക്കുറിച്ച് സത്വരജസ്തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണൻ വിശകലനം ചെയ്യുകയാണ് അപ്പൊ ജ്ഞാനം യഥാർത്ഥത്തില് സാത്വിക ജ്ഞാനം രാജസമായ ജ്ഞാന ജ്ഞാനം താമസമായ ജ്ഞാനം താമസികമായ ജ്ഞാനം എന്ന് പറയാം ഇപ്രകാരമുള്ള ആ ജ്ഞാനത്തില് സർവഭൂതേഷു ഏന ഏകം സർവചരാചരങ്ങളിലും ഏതൊന്നാണോ വർത്തിക്കുന്നത് ഭാവം അവ്യയമീക്ഷതേ നാശമില്ലാത്ത ആ വസ്തുത അതേതാണോ അവിഭക്തം വിഭക്തേഷു ശരീരം വിഭക്തേഷു നശിച്ചു പോകുമ്പോഴും അതിനകത്ത് വർത്തിക്കുന്ന അവിഭക്തം ഒരിക്കലും നശിച്ചു പോകാത്ത മുറിയാത്ത കോമ്പോണന്റുകളായി മാറാത്ത അവിഭക്തമായ ആ ചൈതന്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം തത് ജ്ഞാനം വിധി സാത്വികം ആ ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ സാത്വികമായ ജ്ഞാനം എന്ന് പറയുന്നത് അതായത് ജീവജാലങ്ങളിലുള്ള സമഗ്രമായ ചൈതന്യത്തെക്കുറിച്ചുള്ള അറിവാണ് സാത്വികമായ ജ്ഞാനം എന്ന് പറയുന്നത് പൃഥക്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിധിരാജസം നാനാഭാവ പൃഥക്വിധാൻ വിവിധ രീതിയിൽ ഓരോന്നിലും വർത്തിക്കുന്നു എന്ന് പൃഥക്വേന വീണ്ടും വീണ്ടും വർത്തിക്കുന്നു എന്ന് ആരാണോ യജ്ഞാനം ആ ജ്ഞാനത്തിലൂടെ മുമ്പോട്ട് പോകുന്നത് അതായത് ഒരേ ചൈതന്യമാണെങ്കിൽ വിവിധ രീതിയിൽ വിവിധമായ വസ്തുക്കളിൽ വർത്തിക്കുന്നു എന്നുള്ള അറിവ് അയാൾക്കുണ്ട് വേത്തി സർവേഷു ഭൂതേഷു എല്ലാ ചരാചരങ്ങളിലും നാനാഭാവാൻ പൃഥക്വിധാൻ വിവിധ ഭാവത്തോടുകൂടി ഒരേ ചൈതന്യം വർത്തിക്കുന്നു എന്ന ജ്ഞാനം തജ്ഞാനം ആ ജ്ഞാനമാണ് ഒരാൾക്കുള്ളത് എങ്കിൽ വിദ്ധി രാജസം ആ ജ്ഞാനം രാജസമായ ജ്ഞാനമാണ് താമസമായ ജ്ഞാനം വേറൊന്ന് രാജസമായ ജ്ഞാനം ഇത് സാത്വികമായ ജ്ഞാനം എല്ലാ ചരാചരങ്ങളിലും ഒരേ ചൈതന്യം ഒരേപോലെ വർത്തിക്കുന്നു എന്നുള്ളത് സാത്വികമായത് ഒരേ ചൈതന്യം വിവിധ രൂപത്തിൽ വർത്തിക്കുന്നു എന്നുള്ളത് രാജസമായ ജ്ഞാനം ഇപ്രകാരം രണ്ട് വിധത്തിൽ ജ്ഞാനത്തെ വിവരിച്ചതിന് ശേഷം താമസമായ ജ്ഞാനത്തെ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു യത്തു കൃത്സ്നവത് ഏകസ്മിൻ കാര്യേ ശക്തം അഹൈതുകം ഒരു കാരണവുമില്ലാതെ സർവത്തിൻ്റെയും ആധാരമായ ഒരു വസ്തുതയാണ് ഒന്ന് മാത്രമായി വർത്തിക്കുന്നത് അതിന് ആ തത്വാർത്ഥം അതിന് അടിസ്ഥാനപരമായ സത്യാവസ്ഥയില്ല ആ